श्येन उल् वधील् मा സുപർണ മാ ത്വാ വിദൽ ഇഷുമാൻ വീര അസ്താ പിത്രിയാം അനു പ്രതിശം കനിക്രതൽ സുമംഗല ഭദ്രവാദീ വദ ഇഹ മാ ത്വാ ശ്യേന ഉൽ വധീൽ മാ സുപർണ മാ ത്വാ വിദൽ ഇഷുമാൻ വീര അസ്താ പിത്രിയാം അനു പ്രതിശം കനിക്രതൽ സുമംഗല ഭദ്രവാദീ വദ ഇഹ